ഭാരതീയ ചിന്താധാരകൾ ലോകത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലം സഹസ്രാബ്ദങ്ങളായി നിലനിന്നിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ട് വരികയായിരുന്നു കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ ലോക നന്മയ്ക്കു വേണ്ടി ഭാരതം എന്നും നിലനിന്നിരുന്നു ശാസ്ത്രവും ആത്മീയതയും സമന്വയിപ്പിച്ചിരുന്നു ബുദ്ധിയും യുക്തിയും വിവേചനാധികാരവും ഉപയോഗിച്ച് വിശകലനം ചെയ്ത് ഏത് രീതിയിൽ വേണമെങ്കിലും വിമർശന ബുദ്ധിയ അന്വേഷിച്ചതിന് ശേഷം മാത്രം സ്വീകരിച്ചാൽ മതി ഭാരതീയ ചിന്താധാരകൾ എന്ന് വ്യക്തമായിട്ട് ഭാരതീയർ പറഞ്ഞിരുന്നു അത് മാത്രമല്ല എന്നും എന്നും അറിയിപ്പുകൾ സ്വീകരിക്കണം അതിനെ അറിവുകളാക്കി മാറ്റണം അത് ജീവിതത്തിൽ പകർത്തണം അന്വേഷണ ബുദ്ധി ഉണ്ടാകണം കണ്ണുമടച്ച് അന്ധമായിട്ട് യാതൊന്നും നമ്മളുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ട ആവശ്യമില്ല എന്ന തുറന്ന മനസ്സ് ശാശ്വതമായിട്ട് നിലനിർത്തണമെന്നും ഭാരതീയർ ഉപദേശിച്ചിരുന്നു അപ്പം ഇത്രയും ക്വാളിറ്റീസ് നമ്മളുടെ സന്ദേശങ്ങൾക്കെല്ലാം നമുക്ക് നൽകാൻ സാധിക്കും ചിലപ്പോൾ ഭാരതീയ സന്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് നല്ല ഉപദേശ രൂപത്തിൽ ഒറ്റ ശ്ലോകത്തിലൂടെയാണ് യോഗക്ഷേമം വഹാമ്യഹം ഒറ്റ വരിയാണ് എൽ ഐ സിയുടെ എമ്പിളാണത് സർവ്വജനങ്ങളുടെയും നന്മയാണ് ഞാൻ കാക്ഷിച്ചിരിക്കുന്നത് ഇതിനപ്പുറം എന്താ പറയാനുള്ളത് ഒരൊറ്റ സൂത്രം പോലെ ചരട് പോലെ ഒരു സന്ദേശം നൽകി അതുപോലെ തന്നെ ഏകസമയേച്ച ഉഭയാൻ അനവധാരണം ഹെയ്സൺബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണത് ഒരു സമയത്ത് രണ്ട് കോംപ്ലിമെൻ്ററി കാര്യങ്ങളെ പെർസീവ് ചെയ്യാൻ സാധ്യമല്ല ഒരൊറ്റ സൂത്രത്തിൽ സൂത്രം എന്ന് പറയുമ്പോൾ മലയാളി ഉപയോഗിക്കുന്ന സൂത്രം എന്ന വാക്കല്ല ചരട് ഒറ്റ ത്രെഡിൽ ഒരു വലിയ സന്ദേശം നമുക്ക് നൽകാൻ ഭാരതീയർക്ക് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോഴും ന രാജ്യം ന രാജ ആസീ ന ദണ്ഡ്യോ ന ച ദണ്ഡിനഹ ധർമ്മേണൈവ പ്രജാ സർവേ രക്ഷന്തി സ്മ പരസ്പരം ധർമ്മസൂത്രത്തിലൊരു വരിയാണ് കൊടികുത്തി വാഴുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ചിന്തിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള ഒരു ചിന്താധാര ന രാജ്യം രാജ്യത്തിന് അതിർത്തികളില്ല ന രാജാ ആസീത് ഒരു രാജാവ് ഭരിക്കാനില്ല ന ദണ്ഡ്യോ ശിക്ഷ കൊടുക്കേണ്ടവനില്ല ന ദണ്ഡിന ദണ്ഡിനഹ ശിക്ഷ സ്വീകരിക്കേണ്ടവനില്ല ധർമ്മേണ ഏവ പ്രജാഹ സർവേ എല്ലാ പ്രജകളും ധർമ്മത്തിലൂടെയാണ് രക്ഷന്തിസ്മ പരസ്പരം പരസ്പരം രക്ഷിച്ചിരുന്നത് ഇതൊരു ഒരു ശ്ലോകമാണ് ഒരു സുഭാഷിതം ഒരു സന്ദേശം അപ്പോൾ ഒരു വാക്കിലോ ഒരു സൂത്രത്തിലോ ഒരു ശ്ലോകത്തിലൂടെയോ ഭാരതീയര് ആയിരക്കണക്കിന് സന്ദേശങ്ങൾ അറിയിപ്പുകളായിട്ട് നമുക്ക് നൽകിയിരുന്നു അതിനെ അറിവുകളാക്കി മാറ്റിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട അനവധി അനവധി ഭാരതീയ പൈതൃക അറിവുകളുള്ളതിൽ ഒരറിവാണ് ഭാരതീയ ആചാരങ്ങൾ ഭാരതീയ ആചാരങ്ങൾ എന്ന് നിങ്ങൾ പല പ്രാവശ്യം പല വിധത്തിൽ പലരിൽ നിന്നും കേട്ടിട്ടുണ്ടാവും എന്താണ് ആചാരങ്ങൾ ആചാരങ്ങളെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നാറുള്ളത് ദുരാചാരങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ നിങ്ങളിൽ പലരും ധരിക്കാറുള്ളത് ആചാരങ്ങളൊക്കെ ആത്മീയതയാണ് ഒരു മതമാണ് എന്നാണ് ഭാരതത്തിൽ ആചാരങ്ങൾക്ക് മതവുമായിട്ട് ഒരു ബന്ധവുമില്ല ഭാരതത്തിലെ ആചാരങ്ങൾക്ക് ഒരു ചെറിയ ബന്ധം മാത്രമേ ആത്മീയതയുമായിട്ടുള്ളൂ ഭാരതത്തിലെ ആചാരങ്ങൾ ഒരിക്കലും ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ മരണശേഷം സ്വർഗത്തിലെത്തി സുഖിക്കാനോ ഉള്ളതല്ല സുഗതി എത്ര ഭവതി തത്ര ഏവ സ്വർഗ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കർമ്മങ്ങൾ സുഗമമാകുന്നത് എപ്പോഴാണോ ആ സമയത്താണ് നിങ്ങൾ സ്വർഗത്തിലിരിക്കുന്നത് സ്വർഗം എന്ന് പറയുന്നത് തന്നെ ചെയ്യുന്ന പ്രവൃത്തി സുഗമമാകുന്ന പ്രക്രിയയാണ് അപ്പോൾ സ്വർഗം എവിടെയാണ് ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗമുള്ളത് അപ്പോൾ ആചാരങ്ങൾ ഭാരതീയാർത്ഥത്തിൽ സ്വർഗത്തിൽ ജീവിക്കാൻ തന്നെയാണ് പക്ഷെ ആ സ്വർഗം ആകാശത്തിൽ ഒരു വലിയ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്വർഗമല്ല ഞാൻ തന്നെ സൃഷ്ടിക്കുന്ന സ്വർഗം ഞാൻ തന്നെ സൃഷ്ടിക്കുന്ന നരകം ഞാൻ തന്നെ സൃഷ്ടിക്കുന്ന ദുഃഖം ഞാൻ തന്നെ സൃഷ്ടിക്കുന്ന സുഖം ഇതിൽ നന്മയിലേക്ക് പോകാൻ വേണ്ടിയാണ് ഭാരതത്തിൽ ആചാരങ്ങളുള്ളത് ശരിക്ക് ആചാരങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് ഒന്ന് ചിന്തിച്ചു നോക്കാം ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ ഒരു വരി പറയുന്നുണ്ട് ആചാര പ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്യുത ഉജ്വലമായിട്ടുള്ളൊരു വരിയാണ് ആചാരങ്ങളിലൂടെയാണ് ധർമ്മം പ്രഭാപൂരിതമാകുന്നത് ആ ധർമ്മത്തിലൂടെയാണ് ച്യുതി ഇല്ലാത്ത ജീവിതത്തിലേക്ക് നാം നയിക്കപ്പെടുന്നത് അച്യുത എന്ന വാക്കിന് രണ്ടർത്ഥം ഒന്ന് സാക്ഷാൽ മഹാവിഷ്ണു അച്യുതൻ മറ്റൊരർത്ഥം ച്യുതി ഇല്ലാത്തതേതോ അത് അച്യുതം സത്യം അസത്യം എന്ന് പറയുന്നത് പോലെ ച്യുതി അച്യുതി ച്യുതം അച്യുതം ച്യുതി ഇല്ലാത്തത് ഡീഗ്രഡേഷൻ ഇല്ലാത്തത് ഡി കെ ഇല്ലാത്തതേതോ അതാണ് അച്യുതം ആ ച്യുതിയില്ലാത്തതിലേക്കുള്ള നമ്മുടെ പ്രയാണം സാധിക്കുന്നത് ധർമ്മത്തിലൂടെയാണ് ആ ധർമ്മം എന്ന് പറയുന്നത് ആചാരങ്ങളുടെ സമൂഹമാണ് ഇതിനെങ്ങനെയാ ഒന്നുകൂടി വിശകലനം ചെയ്യാം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്കില്ല ഒരമ്മ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽക്ക് രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെ അനുശാസിക്കേണ്ടതായ ആചാരങ്ങൾ ഏതെല്ലാമാണോ അത് അമ്മയുടെ പ്രതിദിന ആചാരങ്ങൾ അതുപോലെ ഞായറാഴ്ച രാവിലെ മുതൽക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം വരെ ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് ഞായറാഴ്ച അനുശാസിക്കേണ്ടത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് അനുശാസിക്കേണ്ടതായ ആചാരങ്ങൾ പതിവുണ്ട് അത് പ്രതിവാര ആചാരങ്ങൾ ചില മാസങ്ങളിൽ ചില ആചാരങ്ങളുണ്ട് വൈശാഖ മാസത്തിലെ ആചാരം കാർത്തിക മാസത്തിലെ ആചാരം കർക്കിടക മാസത്തിലെ ആചാരങ്ങൾ കുംഭമാസത്തിലെ ആചാരങ്ങൾ എന്നുള്ള ആചാരങ്ങൾ അത് പ്രതിമാസ ആചാരങ്ങൾ പിന്നെ പണ്ട് ഭാരതത്തിൽ എല്ലാ വാർഷിക ചിന്തകളും കാലകളെ കാലങ്ങളെ അറുപത് വർഷമായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രഭവ വിഭവ നാമ സംവത്സരാ സമാരഭ്യ രുദ്രാക്ഷി രക്താക്ഷി നാമ പര്യന്തം ഷഷ്ടിർ വർഷാണി സന്ധി അറുപത് വർഷങ്ങളാണുള്ളത് ആ ചില പ്രത്യേക വർഷങ്ങൾക്ക് അതിന് അനുസരിച്ചിട്ടുള്ള വാർഷിക ആചാരങ്ങളുണ്ട് അപ്പോൾ പ്രതിദിന ആചാരങ്ങൾ പ്രതിവാര ആചാരങ്ങൾ പ്രതിമാസ ആചാരങ്ങൾ പ്രതിവർഷ ആചാരങ്ങൾ ഒരമ്മ അനുശാസിക്കേണ്ടതായ ഈ ആചാരങ്ങളെ ഒരു പുസ്തകത്തിൽ എഴുതി ചേർത്തു എന്ന് വിചാരിക്കുക അമ്മയുടെ എല്ലാ ആചാരങ്ങളും ഒരു പുസ്തകത്തിൽ എഴുതിയാൽ ആ പുസ്തകത്തിന് നൽകാവുന്ന പേരാണ് മാതൃധർമ്മം അത് അമ്മയുടെ ധർമ്മമാണ് അമ്മ അനുശാസിക്കേണ്ട ആചാരങ്ങൾ ഇതുപോലെ അച്ഛൻ അനുശാസിക്കേണ്ട ആചാരങ്ങളുണ്ട് ഞാൻ അച്ഛൻ എന്ന് പറയുമ്പോൾ പള്ളിയിൽ അച്ഛനാണെന്ന് ധരിച്ചേക്കരുത് നമ്മുടെ പിതാവ് അനുശാസിക്കേണ്ട പ്രതിദിന പ്രതിവാര പ്രതിമാസ പ്രതിവർഷ ആചാരങ്ങളെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതിയാൽ അതിന് പറയുന്ന പേരാണ് പിതൃധർമ്മം മകൻ അനുശാസിക്കേണ്ട ആചാരങ്ങൾ പുത്രധർമ്മം മകൾ അനുശാസിക്കേണ്ട ആചാരങ്ങൾ പുത്രീധർമ്മം ഭഗിനീധർമ്മം സഹോദരിയുടെ ആചാരം ഭ്രാതൃധർമ്മം സഹോദരൻ്റെ ആചാരങ്ങൾ പൗരധർമ്മം ഒരു രാഷ്ട്രത്തിൽ ഒരു പൗരൻ അനുശാസിക്കേണ്ട ആചാരങ്ങൾ രാജധർമ്മം ഒരു രാജാവ് അനുശാസിക്കേണ്ട ആചാരങ്ങൾ പുരോഹിത ധർമ്മം ആചാര്യധർമ്മം ഇങ്ങനെ പത്നീധർമ്മം ഭർത്തൃധർമ്മം ഓരോ വ്യക്തിയും അനുശാസിക്കേണ്ടതായ ആചാരങ്ങളുടെ ആകത്തുകയെ അവരുടെ ധർമ്മം എന്ന് നാം പറയുന്നു ഇനി ധർമ്മങ്ങളെല്ലാം കൂടി ചേർത്തു എന്ന് വിചാരിക്കുക മാതൃധർമ്മം പ്ലസ് പിതൃധർമ്മം പ്ലസ് ഭ്രാതൃധർമ്മം ഭഗിനീധർമ്മം പ്ലസ് പുത്രധർമ്മം പ്ലസ് പുത്രീധർമ്മം പ്ലസ് രാജധർമ്മം പ്ലസ് പൗരോഹിത പുരോഹിതധർമ്മം പ്ലസ് ആചാര്യധർമ്മം എല്ലാം കൂടി ചേർത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സനാതന ധർമ്മം അപ്പം സനാതനധർമ്മം എന്താണ് വളരെ ക്ലിയറാണ് ഓരോരുത്തരും അനുശാസിക്കേണ്ടതായ ആചാരങ്ങൾ ആ ആചാരങ്ങളുടെ അകത്തുകയായ ധർമ്മം ആ ധർമ്മങ്ങളുടെ ആകത്തുകയായ സനാതന ധർമ്മം സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യം സർവഗതസ്ഥാണു അചലോയം സനാതന എപ്പോഴും കൊട്ടേഷൻ എടുക്കാൻ നല്ലത് തന്നെയാണ് അതുകൊണ്ടാണ് ഇ കെ നായനാർ ഭഗവത്ഗീത പോപ്പിന് കൊണ്ടുപോയി കൊടുത്തത് മറ്റൊരു പുസ്തകം ഇല്ലാത്തത് കൊണ്ടാണോ ഇതാണ് പറ്റിയത് എന്നറിഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അച്ഛേദ്യോയം മുറിക്കാൻ സാധ്യമല്ലാത്തത് അദാഹ്യോയം കത്തിച്ചില്ലാതെയാക്കാൻ സാധ്യമല്ലാത്തത് അക്ലേദ്യോ വെള്ളത്തിൽ അലിയിപ്പിച്ച് നശിപ്പിക്കാൻ സാധ്യമല്ലാത്തത് ശോഷ്യ ഏവച വായുവിൽ ഉണക്കിയില്ലാതെയാക്കാൻ സാധ്യമല്ലാത്തത് നിത്യം എവർ ലാസ്റ്റിംഗ് സർവഗതം എക്സിസ്റ്റിംഗ് ഇൻ എവറിത്തിങ് സ്ഥാണു സ്റ്റെബിലൈസ്ഡ് അച്ചലോയം ഇമ്മൂവബിൾ പെർമനൻ്റ്ലി എക്സിസ്റ്റിംഗ് അതേതാണോ അതാണ് സനാതനം അപ്പൊ സനാതനധർമ്മത്തിലെ സനാതനം എന്ന് പറഞ്ഞാൽ നൈനം ചിന്തന്തി ശസ്ത്രാണി ആയുധം കൊണ്ട് മുറിക്കാൻ സാധ്യമല്ലാത്തത് നൈനം ദഹതി പാവക അഗ്നി കൊണ്ട് കത്തിച്ചില്ലാതെയാക്കാൻ സാധ്യമല്ലാത്തത് നൈനം ക്ലേദയന്ത്യാപഹ വെള്ളം കൊണ്ട് അലിയിപ്പിച്ച് നശിപ്പിക്കാൻ സാധ്യമല്ലാത്തത് നച്ച ശോഷയതി മാരുത വായു കൊണ്ട് നശിപ്പിക്കാൻ സാധ്യമല്ലാത്ത ഒരു തരത്തിലും നശിപ്പിക്കാൻ സാധ്യമല്ലാത്ത ഏതൊന്നാണോ പ്രപഞ്ചത്തിലുള്ളത് അതിന് പറയുന്ന പേരാണ് സനാതനം അപ്പൊ സനാതനം പ്ലസ് ധർമ്മം സനാതന ധർമ്മം ധർമ്മം എന്ന വാക്കിൻ്റെ മറ്റൊരർത്ഥം എന്താണ് ധാരണാൽ ധർമ്മ ധാരയത്തി ഇതി ധർമ്മ നമ്മളെ ധരിക്കുന്നതേതോ നമ്മളെ സംരക്ഷിക്കുന്നതേതോ അതാണ് ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത് ഏതോ അത് ധർമ്മം ധർമ്മോ രക്ഷതി രക്ഷിത ദുര്യോധനനെയും ദുശാസനെയും ഭീഷ്മരെയും അതുപോലെ ദ്രോണാചാര്യനെയും അടിച്ചു തെറിപ്പിക്കാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് എന്താ കാര്യം അവർ ധർമ്മത്തെ സംരക്ഷിക്കാൻ കൂട്ടത്തിൽ നിന്നില്ല ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാത്തവരെ എന്തിനു സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കണം ധർമ്മത്തിൻ്റെ പ്രൊട്ടക്റ്റേഴ്സിനെ മാത്രമേ ധർമ്മം പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ അല്ലാത്തയിടത്തോളം അതിനെക്കുറിച്ച് ബോധം ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് ധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ഉജ്ജ്വലമായിട്ട് ആചാരങ്ങളുടെ സമൂഹമാണ് ആ ആചാരങ്ങളെ നമുക്ക് എങ്ങനെയാ ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കാം പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ അമ്മമാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മമാർ ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം അപ്പോൾ മറ്റുള്ളത് മനസ്സിലാക്കണ്ട എന്നർത്ഥമുണ്ടോ അതും മനസ്സിലാക്കണം ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ആചാരങ്ങളെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും ആചാരങ്ങളെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും ഒന്ന് സദാചാരം നല്ല ഫലങ്ങൾ നൽകുന്ന ആചാരങ്ങളെ സദാചാരങ്ങൾ എന്ന് പറയുന്നു സദ്ബലങ്ങൾ നൽകുന്നവ സദാചാരങ്ങൾ രണ്ട് അനാചാരങ്ങൾ ഇന്നത്തെ കാലത്തിനും ഇന്നത്തെ ജീവിത രീതിക്കും ആവശ്യമില്ലാത്ത ആചാരങ്ങൾ ഏതാണോ അതാണ് അനാചാരങ്ങൾ അനാചാരങ്ങളിൽ നല്ല ഫലവും ഉണ്ടാവില്ല ഒരു പക്ഷെ ചീത്ത ഫലങ്ങളും ഉണ്ടാവില്ല വെറുതെ അനുശാസിക്കുന്നു എന്ന് മാത്രം അങ്ങനെയാണെങ്കിൽ അത് അനാവശ്യമായ ആചാരങ്ങളാണ് അതിനെ അനാചാരങ്ങൾ എന്ന് നമുക്ക് പറയാം മൂന്നാമതായിട്ടുള്ളത് ദുരാചാരങ്ങൾ ദുരാചാരങ്ങൾ എന്ന് പറയുമ്പോൾ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്ന ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും അതിനാണ് ദുരാചാരങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ സദാചാരങ്ങൾ അനാചാരങ്ങൾ ദുരാചാരങ്ങൾ ഇവയെക്കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് പലപ്പോഴും പലരും ആചാരത്തെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അവർ പറയും ഇതെല്ലാം അന്ധവിശ്വാസമാണ് ഇതെല്ലാം ദുരാചാരമാണ് ഇതെല്ലാം സവർണ മേധാവിത്വം കുത്തിവെക്കാനുള്ള രീതിയാണ് ഇതൊക്കെ ഇഗ്നോറൻസ് കൊണ്ട് പറയാം അവർ തന്നെ ഇത് അംഗീകരിക്കും ഒരു അഞ്ച് മിനിറ്റ് അവർ കേൾക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അവർക്ക് ഒന്ന് തുറന്ന മനസ്സ് വേണം അല്പം ബുദ്ധിയും ഇത്തിരി വിവേകവും വേണമെന്ന് മാത്രം ഏത് ജാതിക്കാരനും മതക്കാരനും വിശ്വാസിക്കും അവിശ്വാസിക്കും ഏത് രാഷ്ട്രീയക്കാരനും സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആചാരങ്ങളുടെ എക്സ്പ്ലനേഷൻ ആചാരങ്ങളുടെ യൂസ്ഫുൾനെസ് ആ ആചാരങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നതിന് മുമ്പ് ചില പ്രാഥമിക കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം എന്തിനു വേണ്ടിയാണ് ആചാരങ്ങൾ അനുശാസിക്കുമ്പോൾ നാം എങ്ങനെയാണ് അനുശാസിക്കേണ്ടത് എന്നൊരു ചോദ്യം പ്രത്യേകിച്ച് നിങ്ങൾ ദുബായിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും കേരളത്തിൽ ജീവിക്കുന്നത് പോലെ അല്ലെങ്കിൽ പഞ്ചാബിൽ ജീവിക്കുന്നത് പോലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ജീവിക്കുന്നത് പോലെ ദുബായിൽ ജീവിക്കാൻ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യത്തിന് ഉത്തരവുണ്ട് സ്വഗ്രാമേ പൂർണ്ണമാചാരം അന്യഗ്രാമേ തദർത്ഥകം പട്ടണേ തു തത്പാദം യാത്രയെ ബാലാത് ആചരത്തെ വളരെ ക്ലിയറാണ് എക്സ്പ്ലനേഷൻ സ്വന്തം ഗ്രാമത്തിൽ എല്ലാ ആചാരങ്ങളും അനുഷ്ഠിക്കണം മറ്റൊരു ഗ്രാമത്തിലേക്ക് നിങ്ങൾ മാറി താമസിക്കേണ്ടി വരികയാണെങ്കിൽ ആകെ അനുശാസിക്കേണ്ട ആചാരങ്ങളുടെ പകുതി അത്യാവശ്യമായിട്ടുള്ളതിൽ പകുതി എണ്ണം മാത്രം അനുശാസിച്ചാൽ മതി പട്ടണത്തിലാണെങ്കിൽ സിറ്റിയിലാണെങ്കിൽ തത് പാദം കാൽഭാഗം ആചാരങ്ങൾ അനുശാസിച്ചാൽ മതി യാത്രയെ ബാലാത് ആചരത് യാത്രാവേളയിലാണെങ്കിൽ ആചാരങ്ങൾ അനുശാസിക്കേണ്ട ആവശ്യമേ ഇല്ല കുട്ടികളെ പോലെ ആചാരങ്ങളെ റിജക്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്താ അതിൻ്റെ അർത്ഥം കേരളത്തിൽ അമ്പലത്തിൽ പൂജ കഴിക്കണമെങ്കിൽ കുളത്തിൽ മുങ്ങിക്കുളിച്ച ഭംഗിയായിട്ട് വേണം അമ്പലത്തിൽ പൂജ കഴിക്കാൻ പോകാൻ ഇതേ ആചാരം കാശ്മീരിൽ കൊണ്ടുപോയിട്ട് നടപ്പിലാക്കിയാലുള്ള അവസ്ഥ എന്താ അയാൾ വിൻ്റർ സീസണിൽ ഒരു പൂജാരി കുളത്തിൽ ഒരിക്കൽ മുങ്ങിയാൽ പിന്നെ പൊങ്ങില്ല അപ്പോൾ കാശ്മീരിലെ ആചാരമല്ല കേരളത്തിലെ ആചാരം കേരളത്തിലെയും കാശ്മീരിലെയും ആചാരമായിരിക്കില്ല രാജസ്ഥാൻ മരുഭൂമിക്കടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയുടെ ആചാരം ഈ മൂന്ന് സ്ഥലത്തുമുള്ള വ്യക്തികളുടെ ആചാരമായിരിക്കില്ല നിങ്ങൾ ദുബായിൽ ജീവിക്കുമ്പോഴുള്ളത് നിങ്ങൾക്കതനുസരിച്ച് മോഡിഫൈ ചെയ്യണം എന്താ കാരണം ആചാരങ്ങൾ മനുഷ്യൻ്റെ ജീവിതം സുഖസന്തോഷപ്രദമാക്കാനാണ് അല്ലാതെ ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ മാത്രമല്ല അതുകൊണ്ട് സ്വഗ്രാമേ പൂർണ്ണമാചാരം അന്യഗ്രാമേ തദർത്ഥകം പട്ടണേതു തത്പാദം യാത്രേ ബാലാത് ആചരത്തെ ഇനി ഈ ആചാരങ്ങൾ ആരിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാ ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് ധാരാളം പേർക്ക് സംശയമുണ്ട് പണ്ടത്തെ മാതിരിയൊന്നുമല്ല പണ്ട് ഭാ കേരളീയർ മൊത്തം നിഷേധിക്കുക പതിവ് ഇന്ന് ഓരോ കേരളീയനും നമ്മുടെ പൈതൃകം അറിയാൻ ആഗ്രഹമുണ്ട് അങ്ങനെ ഉള്ള വ്യക്തികൾക്ക് പലതും നഷ്ടപ്പെട്ടു പോയി എന്ന ദുഃഖമുണ്ട് ഇനിയുള്ളതെങ്കിലും ജീവിതത്തിൽ പകർത്തണമെന്ന ആഗ്രഹമുണ്ട് അപ്പോൾ എന്താ അവർ ചെയ്യുക എവിടെ നിന്നാണ് ആചാരം കിട്ടുക അപ്പോഴാണ് കൺഫ്യൂഷൻ ഉണ്ടാവുക അവർ പലരുടെയും അടുത്ത് ചെന്ന് ചോദിക്കും ഒരു വിവേചന ബുദ്ധിയുമില്ലാതെ ഒരു സിദ്ധൻ എന്ന പേര് കുറച്ച് വേദം പഠിച്ചിട്ടുണ്ടെന്ന പേര് ഒരു കാവ്യവസ്ത്രം ഉടുത്തിട്ടുണ്ടെന്നുള്ള നോട്ടം അല്ലെങ്കിൽ ഒരു രുദ്രാക്ഷമാല കഴുത്തിലിട്ട് കുറേ ഭസ്മമൊക്കെ തേച്ച് അയാൾ പറയുന്നതെല്ലാം ആചാരമാണെന്ന് ധരിക്കുന്ന ധാരാളം പേരുണ്ട് അദ്ദേഹത്തിന് അറിവില്ലെന്നോ അദ്ദേഹം പറഞ്ഞത് സ്വീകരിക്കരുതെന്നോ അദ്ദേഹം പറയുന്നത് യൂസ്ലെസ് എന്നുള്ള അർത്ഥമേ ഞാൻ പറഞ്ഞതിലില്ല എവിടെ നിന്ന് കിട്ടുന്നോ അതെല്ലാം ജീവിതത്തിൽ പകർത്തി അട്ടർ കൺഫ്യൂഷനിൽ എത്തുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുക വളരെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യാം ആചാര്യാത് പാദം ശിഷ്യസ്വമേധയാ പാദം സബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ ച നല്ല ഒരു വരിയാണ് ബുദ്ധിയുടെയും യുക്തിയുടെയും പ്രകാശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതീയർ നൽകിയ ഒരു സന്ദേശമാണിത് ആചാര്യാത് പാദം ആദത്തെ ആചാരങ്ങളെക്കുറിച്ചുള്ള അറിവ് കാൽഭാഗമാണ് ആചാര്യനിൽ നിന്ന് സ്വീകരിക്കേണ്ടത് twenty five percent from the teacher ആചാര്യ പാദം ശിഷ്യസ്വമേധയാ തന്നെത്താനെ വിശകലനം ചെയ്ത് കാൽ ഭാഗം കൂടി ചേർക്കണം പാദം സ ബ്രഹ്മചാരിഭ്യ മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് ദേശവും കാലവും നമ്മുടെ പ്രായവുമെല്ലാം അനുസരിച്ച് ചേർക്കേണ്ടത് മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് കാൽഭാഗം ചേർക്കണം അപ്പോൾ first twenty five percent from the teacher second twenty five percent from yours self by self analysis and the third twenty five percent you are taking from others by discussion and the last twenty five percent the balance left out എന്ന് പറയാം ശേഷം കാലക്രമേണ ച ഒരിക്കലും ഭാരതീയർ പറഞ്ഞില്ല ശേഷം ഈശ്വര പ്രാർത്ഥനാത് എന്ന് പറഞ്ഞില്ല ഈശ്വരനിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്ന് അല്ലെങ്കിൽ പുരാണങ്ങളിൽ നിന്ന് എന്ന് ഭാരതീയർ പറഞ്ഞില്ല ശേഷം കാലക്രമേണ ച മറ്റൊരർത്ഥത്തിൽ the last twenty five percent can be accumulated by additions deletions modifications and corrections കുറേ ആഡ് ചെയ്യണം ചിലതൊക്കെ തിരുത്തണം ചിലതെല്ലാം കറക്റ്റ് ചെയ്യണം ചിലതെല്ലാം ഒരു അല്പസ്വല്പം വേണ്ടെന്ന് വെക്കണം additions deletions modifications and corrections A D M C അങ്ങനെ അതിനെ എൻറിച്ച് ചെയ്തുകൊണ്ട് വേണം ആചാരങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കാൻ ആചാര്യനിൽ നിന്ന് കാൽഭാഗം സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ആചാര്യാ പാദമാതത്തെ പ്രത്യേകിച്ച് ഓർക്കുക ഏത് ആചാര്യനിൽ നിന്ന് ആചാര്യന്റെ ലക്ഷണം എന്താണ് ആചിനോതിജ ശാസ്ത്രാർത്ഥാൻ ശിഷ്യാൻ സാധയത്തെ സുധി സ്വയം ആചരതി ചെയ്വ സഹ ആചാര്യ ഇതി സ്മൃത അർത്ഥം മനസ്സിലായല്ലോ ആചിനോതി ച ശസ്ത്രാർത്ഥാൻ ഏത് ആചാരത്തെക്കുറിച്ചാണോ ഈ ആചാര്യൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് സയൻറ്റിഫിക് ആയിട്ട് പറഞ്ഞു തരാൻ കഴിവുള്ള വ്യക്തിയോടെ ചോദിക്കാൻ പാടുള്ളൂ ആചിനോതി ച ശാസ്ത്രാർത്ഥാൻ ശിഷ്യാൻ സാധയതേ സുധീ ശിഷ്യന്മാരെ എളുപ്പത്തിൽ ഉപദേശിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള വ്യക്തിയുടെ അടുത്തേ പോകാൻ പാടുള്ളൂ സ്വയം ആചരതി ചെയ്യുക മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ആചാരങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നവൻ ആരാണോ അവനാണ് സഹ ആചാര്യ ഇതി സ്മൃത മൂന്ന് കണ്ടീഷൻസാണുള്ളത് ഒന്ന് സയൻറ്റിഫിക്കായിട്ട് ആചാരങ്ങളെ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം രണ്ട് വിത്ത് എക്സാമ്പിൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കപ്പാസിറ്റി വേണം പറഞ്ഞു കൊടുക്കുന്നതും ഉപദേശിച്ചു കൊടുക്കുന്നതും ജീവിതത്തിൽ പകർത്തുന്ന വ്യക്തിയിൽ നിന്നായിരിക്കണം നമ്മൾ ആചാരങ്ങൾ പഠിക്കേണ്ടത് സ്വീകരിക്കേണ്ടത് എത്ര യുക്തി സഹജമായിട്ടാണ് നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഈ ആചാരങ്ങൾ ജീവിതത്തിൽ പകർത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന് ഒരു അൺകംപയറബിളി ഗ്രേറ്റ് വിഷൻ ഒരു ദർശനമാണ് അതിനകത്തുള്ളത് താൻ ഈ ആചാരം അനുഷ്ഠിക്കണം താൻ ആ ആചാരം അനുഷ്ഠിക്കണം താൻ ആലിൻ്റെ മരത്തിന് പ്രദക്ഷിണം വെക്കണം അച്ഛൻ്റെ ശ്രാദ്ധമിടണം എന്തിന് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന് നിങ്ങൾക്ക് ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്ന വിധത്തിലുള്ള ഉത്തരം എപ്പോഴാണോ ലഭിക്കുന്നത് അതാണ് ആചാരത്തിൻ്റെ മഹത്വം ആചാരങ്ങൾ അനുഷ്ഠിക്കാത്ത വ്യക്തി ആചാരഹീനം നുനന്തുവേദ ആചാരം അനുശാസിക്കാത്തവനെ വേദപഠനം പോലും ശുദ്ധീകരിക്കില്ല അപ്പൊ ആചാരത്തിനൊരു ലക്ഷ്യമുണ്ട് ആചാരത്തിനൊരു മാർഗമുണ്ട് ആചാരത്തിനൊരനുശാസന രീതിയുണ്ട് ഏത് രീതിയിൽ നിങ്ങൾ വിശകലനം ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭാരതീയ ആചാരങ്ങൾ അന്ധവിശ്വാസ ജടിലമല്ല അനാചാരങ്ങളുടെയും ദുരാചാരങ്ങളുടെയും കൂമ്പാരങ്ങളല്ല ഏത് ബയോകെമിസ്ട്രിയും ഫിസിക്സും കെമിസ്ട്രിയും എൻവയോൺമെൻ്റൽ സയൻസും സോഷ്യോളജിയും ഉപയോഗിച്ച് വിവരിക്കാൻ സാധിക്കുന്ന ആയിരക്കണക്കിന് വർഷങ്ങളുടെ അക്യൂമുലേറ്റഡ് എക്സ്പീരിയൻസബിൾ ആൻഡ് എക്സ്പെരിമെൻറ്റബിൾ നോളഡ്ജുകളുള്ള നോളജുള്ള എന്നേ പറയാൻ പാടുള്ളൂ ഞാനത് തിരുത്തി പറയാണ് നോളഡ്ജുകളുള്ള ഒരു വലിയ ഭണ്ഡാരമാണ് ട്രഷറിയാണ് ഖജനാവാണ് ഭാരതീയ ആചാരങ്ങൾ എന്ന് പറയുന്നത് ആ ആചാരങ്ങളാണ് നാം നമ്മുടെ ജീവിതത്തിൽ നല്ലതാണെങ്കിൽ അനുയോജ്യമായ ചുറ്റുപാടുകളാണെങ്കിൽ സ്പേസും ടൈമും സ്യൂട്ടബിൾ ആണെങ്കിൽ പൂർണ്ണമായും ആചരിക്കേണ്ടത് സ്പേസും ടൈമും അത്ര സ്യൂട്ടബിൾ അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുമോ അത്രത്തോളം നമുക്ക് പകർത്തിയിട്ട് ഉജ്ജ്വലമായി നാം നമ്മുടെ ജീവിതം സമ്പന്ന സമൃദ്ധമാക്കേണ്ടത് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് ഇനി ഓരോ ആചാരവും നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശകലനം ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് ഏത് സംശയമുണ്ടെങ്കിലും Indian Institute of Scientific Heritage Thiruvananthapuram പതിനെട്ട് എന്ന് പറഞ്ഞെഴുതിയാൽ നിങ്ങൾക്ക് ഇമെയിൽ ഉണ്ടെങ്കിൽ ഇമെയിലിലൂടെ അതിൻ്റെ ഉത്തരം ലഭിക്കും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മസ്തിഷ്കം ഉപയോഗിച്ച് ചിന്തിച്ച് ഉത്തരം കിട്ടാത്തത് മാത്രമേ എഴുതാവൂ അങ്ങനെയാണെങ്കിൽ Indian Institute of Scientific Heritage അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും നിങ്ങൾക്കറിയാൻ സാധിച്ചത് മറ്റുള്ളവരെ അറിയിക്കുക മറ്റുള്ളവരെ പഠിപ്പിക്കുക ഇനി നമ്മൾ ആചാരങ്ങളിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ് അത് അടുത്ത ക്ലാസ്സിലാണ് നിങ്ങൾക്ക് എൻ്റെ വിനീത പ്രണാമം നമസ്കാരം ക്രൈസ്തവ ജനത സാധാരണയായി അനുശാസിക്കുന്ന ആചാരങ്ങളെല്ലാം ബൈബിളുമായി ബന്ധപ്പെട്ടതാണ് ഇസ്ലാമിക ആചാരങ്ങൾ ഏതാണ്ട് ഭൂരിഭാഗവും ഖുറാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതേ സമയത്ത് ഭാരതീയ ആചാരങ്ങൾ ഏതാണ്ട് ഭൂരിഭാഗം ആചാരങ്ങൾക്കും വേദവുമായിട്ട് പ്രത്യക്ഷമായ ബന്ധമില്ല മറ്റ് വൈദിക ഗ്രന്ഥങ്ങൾ നേരിട്ട് വേദവുമായി ബന്ധമില്ലാത്ത ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള പല പല ഗ്രന്ഥങ്ങളിലാണ് ഈ ഭാരതീയമായ ആചാരങ്ങൾ വളരെ വളരെ വ്യക്തമായിട്ട് വിവരിച്ചിരിക്കുന്നത് ഒന്ന് അല്പം ഗഹനമായ ഒരു തലത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ് നമ്മളുടെ വൈദിക ആചാരങ്ങൾ നിങ്ങളൊരു പക്ഷേ കേട്ടുകാണും രാമായണത്തിൽ ദശരഥൻ ഉത്തരകാമേഷ്ടി യാഗം നടത്തി എന്ന് അതുപോലെ ശ്രീരാമൻ അശ്വമേധയാഗം നടത്തി ഇവിടെ പുത്രകാമേഷ്ടി യാഗം അശ്വമേധയാഗം ഇവയെല്ലാം വൈദികമായ ആചാരങ്ങൾ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇവ വളരെ വ്യക്തമല്ലാത്ത രീതിയിൽ വിവരിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്നത് ബ്രാഹ്മണ എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രാഹ്മിൻ എന്ന കാസ്റ്റാണ് എന്ന് ധരിച്ചേക്കരുത് ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പദ്യരൂപത്തിലല്ലാതെ ഗദ്യരൂപത്തിൽ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ എന്നാണ് അർത്ഥം അപ്പോൾ ചാന്തോക്യ ബ്രാഹ്മണമുണ്ട് പഞ്ചവിംശതി ബ്രാഹ്മണമുണ്ട് ശതപഥ ബ്രാഹ്മണമുണ്ട് ഗോപത ബ്രാഹ്മണങ്ങളുണ്ട് അങ്ങനെ ഏതാണ്ട് പത്തൊൻപതോളം ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളതിൽ അവ്യക്തമായിട്ട് നമ്മളുടെ യാഗകർമ്മങ്ങളെക്കുറിച്ചുള്ള യാഗ ആചാരങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഓർമ്മിക്കാനുള്ളത് നമ്മൾ സാധാരണക്കാർക്ക് വലിയ ആവശ്യമില്ലാത്ത ഒരറിവാണ് യാഗങ്ങളെക്കുറിച്ചുള്ള അറിവ് ആ യാഗങ്ങൾ വിവരിച്ചിരിക്കുന്നത് അവ്യക്തമായ രീതിയിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനോ നിങ്ങളോ ഒരു സംസ്കൃത പണ്ഡിതൻ പോലുമോ ഈ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ ഒരു അഞ്ച് ശതമാനത്തിൽ കൂടുതൽ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്താ കാരണം അത് വ്യാഖ്യാനമില്ലാതെ കമൻ്ററി ഇല്ലാതെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് യാഗ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലാണ് നമ്മളിൽ സാധാരണ ജീവിതം നയിക്കുന്നവർ അത് വായിക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു ചിന്താധാര നിലനിൽക്കുന്നത് രണ്ടാമതായിട്ട് പ്രായമായ വ്യക്തികൾ ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗൃഹസ്ഥനായിട്ട് അവിടുന്ന് കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്കും സന്യാസത്തിലേക്കും പോകുമ്പോൾ ആ വാനപ്രസ്ഥി പ്ലസ് സന്യാസി അനുശാസിക്കേണ്ടതായ ആചാരങ്ങൾ ആരണ്യകങ്ങൾ എന്ന ഭാഗത്തിൽ നൽകിയിട്ടുണ്ട് എല്ലാം ഒന്നുമില്ല കുറേയെല്ലാം അതും വളരെ വ്യക്തമായിട്ടല്ല വിവരിച്ചിരിക്കുന്നത് അതും നമുക്ക് വലിയ ഇന്നത്തെ കാലത്ത് പ്രയോജനമില്ല എന്താ കാരണം നമ്മളാരും വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നുമില്ല മിക്കവാറും സന്യാസം ജീവിതം സ്വീകരിക്കുന്നുമില്ലാത്തത് കൊണ്ട് ഈ രണ്ടെണ്ണം ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ആചാരങ്ങളും ആരണ്യക ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ആചാരങ്ങളും സാധാരണക്കാരായ നമ്മളുടെ ജീവിതത്തിൽ വലിയ ബന്ധം ഉള്ളതല്ല ഇനി ഉപനിഷത്തുക്കളിൽ ചില ആചാരങ്ങൾ വിവരിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് രുദ്രാക്ഷമാല എങ്ങനെ ധരിക്കണം എത്ര രുദ്രാക്ഷം വേണം അതിനകത്ത് എന്ത് ചരടാണ് ഉപയോഗിക്കേണ്ടത് അത് സ്വർണത്തിൻ്റെ കമ്പിയായാൽ എന്താ ഗുണം വെള്ളിയുടെ കമ്പിയായാൽ എന്താ ഗുണം ഏകമുഖി രുദ്രാക്ഷം ചതുർമുഖി രുദ്രാക്ഷം സപ്തമുഖി രുദ്രാക്ഷം രുദ്രാക്ഷം വീട്ടിൽ വെച്ചാൽ എന്താണ് ഗുണം രുദ്രാക്ഷം കൊണ്ട് പൂജ നടത്തിയാൽ എന്താണ് ഗുണം ഏത് പ്രായക്കാര് ഏത് തരക്കാരാണ് ഏത് തരത്തിലുള്ള രുദ്രാക്ഷം ധരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഭസ്മധാരണം ഗോപീചന്ദന ധാരണം പൂജാകർമ്മങ്ങൾ അനുശാസിക്കേണ്ടത് തത്വശാസ്ത്രത്തിൻ്റെ ആവശ്യകത സന്യാസ ജീവിതം നയിക്കേണ്ടത് എങ്ങനെയാണ് ബ്രഹ്മസാക്ഷാത്കാരം നടത്താൻ വേണ്ടിയിട്ടിരിക്കുന്ന ആചാരങ്ങൾ എന്തെല്ലാമാണ് ഇതെല്ലാം ഉപനിഷത്തുക്കളിൽ നൽകിയിട്ടുണ്ട് മനസ്സിലായല്ലോ അതായത് രുദ്രാക്ഷത്തെക്കുറിച്ച് ചന്ദനത്തെക്കുറിച്ച് ഗോപീചന്ദനത്തെക്കുറിച്ച് ഭസ്മധാരണത്തെക്കുറിച്ച് തത്വശാസ്ത്രപരമായ ജീവിതത്തെക്കുറിച്ച് അതുപോലെ യോഗചര്യ യോഗാസനങ്ങൾ ഇവയെക്കുറിച്ചെല്ലാം വളരെ സുദീർഘമായ ഒരു വിവരണം വിവരണം സംക്ഷിപ്തം നമുക്ക് നൂറ്റിയെട്ട് ഉപനിഷത്തുക്കളിൽ വായിക്കാൻ സാധിക്കും കേട്ട് വിശകലനം ചെയ്ത് മനസ്സിലാക്കാനും സാധിക്കും ഒന്നും കൂടി ഞാൻ ആവർത്തിക്കാം വളരെ ഗഹനമായ ഒരു സബ്ജക്റ്റാണ് വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല ഇത് മനസ്സിലാക്കിയതിന് ശേഷം വേണം വളരെ ലളിതമായ പ്രായോഗിക ജീവിതത്തിലെ ആചാരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ഒന്ന് ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലെ കുറിച്ചുള്ളത് വിവരിച്ചിട്ടുണ്ട് ആരണ്യക ഗ്രന്ഥങ്ങളിൽ വാനപ്രസ്ഥി സന്യാസി അനുശാസിക്കേണ്ട ആചാരങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് തത്വശാസ്ത്രപരമായ ആത്മീയപരമായ യോഗവുമായി ബന്ധപ്പെട്ട പല ആചാരങ്ങളെക്കുറിച്ചും ഉപനിഷത്തുക്കളിൽ വിവരിച്ചിട്ടുണ്ട് നാലാമതായിട്ട് ശിക്ഷാഗ്രന്ഥങ്ങൾ എന്നൊരു ഗ്രന്ഥമുണ്ട് വേദാംഗങ്ങളിൽ ഒന്നാമത്തെ വേദാംഗമാണ് ശിക്ഷാഗ്രന്ഥങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക വേദങ്ങൾ അതിനുശേഷം ബ്രാഹ്മണങ്ങൾ അതിനുശേഷം ആരണ്യകങ്ങൾ അതിനുശേഷം ഉപനിഷത്തുക്കൾ വേദ ബ്രാഹ്മണ ആരണ്യക ഉപനിഷത്തുക്കളെ വൈദിക ഗ്രന്ഥങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് വേദിക് ലിറ്ററേച്ചർ പ്രത്യക്ഷമായിട്ട് അവയ്ക്ക് വേദങ്ങളുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ പ്രത്യക്ഷമായിട്ട് വേദങ്ങളുമായി ബന്ധമുള്ള ഗ്രന്ഥങ്ങൾക്ക് ശേഷം ശേഷം പരോക്ഷമായിട്ട് വേദവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട് അവയെ പറയുന്ന പേര് വേദാംഗങ്ങൾ വേദത്തിൻ്റെ അവയവങ്ങൾ എന്നാണ് അതിനർത്ഥം വേദ അംഗങ്ങൾ അപ്പോൾ വേദാംഗങ്ങളിൽ ശിക്ഷ എന്ന ഒരു ഗ്രന്ഥമുണ്ട് ഒറ്റ ഗ്രന്ഥമല്ല പതിനെട്ട് പുസ്തകമാണ് അതിലുള്ളത് നാരായണ ശിക്ഷ യജ്ഞവൽക്യ ശിക്ഷ അതെല്ലാം ഭാരതീയ ഗ്രന്ഥങ്ങൾ എന്ന ഭാഗത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് വീണ്ടും വിവരിക്കുന്നുണ്ടാവും ഇവിടെ ശിക്ഷാഗ്രന്ഥത്തിൽ വേദമന്ത്രങ്ങൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആചാരങ്ങളാണ് വിവരിക്കുന്നത് കറുത്തവാവിൻ്റെ അന്ന് വേദം ചൊല്ലരുത് പ്രഥമയുടെ അന്ന് വേദം ചൊല്ലരുത് ചതുർദശിയുടെ അന്ന് വേദം ചൊല്ലരുത് വേദം പഠിക്കുന്ന കാലത്ത് അനുശാസിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാമാണ് വേദം പഠിക്കുന്നതിന് വേണ്ട അക്ഷരശുദ്ധിയും ബാക്കി ജീവിതചര്യയും എന്താണ് ബ്രഹ്മചാരിയുടെ ലക്ഷണം എന്താണ് ഇതെല്ലാം ശിക്ഷാഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട് മറ്റൊരർത്ഥത്തിൽ ശിക്ഷാഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നുണ്ട് പ്ലൂരലാണ് അപ്പം ശിക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മലയാളത്തിൽ പ്രയോഗിക്കുന്ന പണിഷ്മെന്റ് ശിക്ഷ അല്ല ശിക്ഷ എന്ന് പറഞ്ഞാൽ പഠനം എന്നാണ് അർത്ഥം ശിക്ഷാർത്ഥി എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ആഗ്രഹമുള്ള വ്യക്തി എന്ന അർത്ഥം വിദ്യാർത്ഥി എന്ന അർത്ഥം തന്നെയാണ് ശിക്ഷാർത്ഥി എന്ന വാക്കിലും സംസ്കൃതത്തിൽ നൽകിയിരിക്കുന്നത് അപ്പോൾ വേദം പഠിക്കാൻ ആഗ്രഹമുള്ള ആ വ്യക്തികൾ വിദ്യാർത്ഥികൾ ബ്രഹ്മചാരികൾ ജീവിതത്തിൽ അനുശാസിക്കേണ്ട വേദപഠനവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നൽകിയിരിക്കുന്നത് ശിക്ഷാഗ്രന്ഥത്തിലാണ് അടുത്തത് ഛന്ദ ശിക്ഷാ നിരുക്തം വ്യാകരണം ഛന്ദശാസ്ത്രം ഈ നിരുക്തം വ്യാകരണം ഛന്ദശാസ്ത്രത്തിൽ സാധാരണക്കാർക്ക് അനുശാസിക്കാനുള്ള ആചാരങ്ങളൊന്നുമില്ല അഞ്ചാമത്തേതാണ് ജ്യോതിഷം ജ്യോതിഷത്തെക്കുറിച്ച് എത്ര പഠിപ്പിച്ചാലും തീരില്ല അനാദിയാണത് അത്രയും അധികം പഠിക്കാനുണ്ട് അപ്പം ദേശവും കാലവും അനുസരിച്ചുള്ള എസ്ട്രോണമിക്കൽ പാരാമീറ്റേഴ്സ് എസ്ട്രോളജിക്കൽ പാരാമീറ്റേഴ്സ് രണ്ടെണ്ണം എസ്ട്രോണമിക്കൽ പാരാമീറ്റേഴ്സും എസ്ട്രോളജിക്കൽ പാരാമീറ്റേഴ്സും ചേർന്ന ജ്യോതിഷ സംബന്ധമായ നമ്മുടെ ജാതകം പ്രശ്നം വയ്ക്കുക കൈരേഖ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിമിത്തം ശകുനം തുടങ്ങിയ കാര്യങ്ങൾ ഗൃഹസ്ഥാപനം അതുപോലെ പുണ്യകർമ്മങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സമയം സ്ഥലം ഇവയെല്ലാം ചേർന്നതാണ് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരൊറ്റ വരിയിൽ പറഞ്ഞാൽ astronomy mathematics plus astrology astronomy mathematics plus astrology ഇത് മൂന്നും ചേർന്നതാണ് യഥാർത്ഥത്തിലെ ജ്യോതിഷം അപ്പോൾ ദേശം കാലം ഇവ രണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളും വിവരിക്കുന്നത് ജ്യോതിഷം എന്ന ഗ്രന്ഥ സമൂഹത്തിലാണ് ഒരു ഗ്രന്ഥമല്ല ജ്യോതിഷം ഗ്രന്ഥ സമൂഹങ്ങളാണ് അനവധി ഗ്രന്ഥങ്ങൾ അതിനകത്ത് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് അപ്പം ജ്യോതിഷത്തിൻ്റെ അഗാധ തലങ്ങളിൽ പോയാൽ എപ്പോഴാണ് ചോറൂണ് കൊടുക്കേണ്ടത് ഏത് മുഹൂർത്തമാണ് വിവാഹത്തിനുള്ളത് ഏത് മുഹൂർത്തത്തിലാണ് വീട് ശിലാസ്ഥാപനം നടത്തേണ്ടത് ഏത് മുഹൂർത്തത്തിലാണ് മരണം സംഭവിച്ചതെങ്കിൽ അതിൻ്റെ ഗുണദോഷങ്ങൾ എന്തെല്ലാമാണ് ഏത് ദിശയിലേക്കാണ് വീടിൻ്റെ മുഖം വരേണ്ടത് തുടങ്ങിയ അമാവാസിയുടെ പ്രത്യേകത വെളുത്തവാവിൻ്റെ പൗർണമിയുടെ പ്രത്യേകത ഗ്രഹണത്തിൻ്റെ പ്രത്യേകത നക്ഷത്രത്തിൻ്റെ അശ്വതി ഭരണി കാർത്തിക രോഹിണി തുടങ്ങിയ നക്ഷത്രങ്ങളുണ്ട് പ്രഥമ ദ്വിതീയ തൃതീയ എന്നീ തിഥികളുണ്ട് ഇവയുടെ എല്ലാം ആയി ബന്ധപ്പെട്ട ആചാരങ്ങളുടെ സമൂഹമുണ്ട് ഭാരതത്തിൽ ഈ ആചാരങ്ങളെല്ലാം വിവരിച്ചിരിക്കുന്നത് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നുകൂടി നമുക്ക് തിരിച്ചു പോകാം ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ യാഗകർമ്മങ്ങൾ വിവരിക്കുന്നു ആരണ്യക ഗ്രന്ഥങ്ങളിൽ ഒരു വാനപ്രസ്ഥ സന്യാസ ആശ്രമത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു ഉപനിഷത്തുക്കളിൽ കുറേയധികം ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് പിന്നെ ശിക്ഷാഗ്രന്ഥത്തിൽ വേദം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ജീവിതത്തിൽ പകർത്തേണ്ടതായ ആചാരങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട് ജ്യോതിഷത്തിൽ സമയവും ദേശവും കാലവും അനുസരിച്ചുള്ള എല്ലാ കർമ്മങ്ങൾക്കും ആധാരമായിട്ടുള്ള സ്ഥലം സമയം ഇവയുടെ ആചാരങ്ങളെക്കുറിച്ച് ജ്യോതിഷത്തിൽ വിവരിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളുടെ സ്രോതസ്സിനെ പറയുന്ന പേരാണ് കൽപ്പശാസ്ത്രം ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് ഭാരതീയരെ കേട്ടിരിക്കാൻ സാധ്യതയില്ല അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും കാനഡക്കാരും അത് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടാവും എന്നുള്ളതിന് ഒരു സംശയവും പക്ഷേ നമ്മളത് കേട്ടിരിക്കാൻ സാധ്യതയില്ല ഇത് ഇപ്പോൾ കേൾക്കണമെന്ന് മാത്രമല്ല ആ പദം കൽപ്പശാസ്ത്രം എന്ന വാക്ക് ഹൃദിസ്ഥമാക്കണം ബൈഹാർട്ടാക്കണം കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥഭാഗമാണ് ആറാമത്തെ വേദാംഗമായ കൽപ്പശാസ്ത്രം ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പിന്നീട് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ടാവും ഇപ്പോൾ ഞാൻ ഈ ഗ്രന്ഥങ്ങൾ എപ്രകാരമാണ് ആചാരങ്ങളുടെ സ്രോതസ്സുകളായത് എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് വിവരണം നൽകുന്നത് അപ്പം കൽപ്പശാസ്ത്രത്തെ പ്രധാനമായിട്ട് നാല് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് കൽപ്പശാസ്ത്രത്തെ പ്രധാനമായി നാല് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് ശ്രൗത സൂത്രം ശ്രൗത ശാസ്ത്രം എന്ന് പറയാം ശ്രൗത സൂത്രം എന്നും പറയാം ആ പദത്തിൻ്റെ അർത്ഥം എന്താണ് ശ്രുതിയുമായിട്ട് ബന്ധമുള്ള വിവരണങ്ങൾ നൽകുന്ന ഗ്രന്ഥത്തെയാണ് ശ്രൗത സൂത്രം എന്ന് പറയുന്നത് ശ്രുതി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം വേദവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ വിവരിക്കുന്നതാണ് ശ്രൗതസൂത്രം ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളോട് പറഞ്ഞു ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ യാഗകർമ്മങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് എന്ന് ഇനി ശ്രൗതസൂത്രത്തിൽ എന്താ വിവരിക്കുന്നത് അതേപോലെ തന്നെ യാഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു യാഗമല്ല ഒരു ദിവസം കൊണ്ട് നടത്തുന്ന യാഗത്തിന് ഏകാഹ യജ്ഞം എന്ന് പറയുന്നു ആയിരം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാഗങ്ങളുണ്ട് അതിന് സഹസ്രാഹം എന്ന് പറയുന്നു ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്നത് സപ്താഹം ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന യാഗം നവാഹം ഏകാദശാഹം ശതാഹം എന്ന് പറഞ്ഞാൽ അതാത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാഗകർമ്മങ്ങൾ അത് മുഴുവനും വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ശ്രൗത സൂത്ര ഗ്രന്ഥങ്ങൾ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നതായ ആചാരങ്ങൾ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നല്ല കമൻ്ററി ഉണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ സാധാരണക്കാർക്ക് അപ്രാപ്യമാം വിധം കോംപ്ലിക്കേറ്റഡ് ആണ് പല ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലെയും വിവരണങ്ങൾ അതേ സമയത്ത് ആറാമത്തെ വേദാംഗമായ കൽപ്പശാസ്ത്രത്തില് അതിൻ്റെ ശ്രൗതസൂത്രഭാഗം എന്ന ഒന്നാം ഭാഗത്തിൽ വിവരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് യാഗകർമ്മങ്ങൾ ചെയ്യാൻ അറിയാവുന്ന പണ്ഡിതന്മാർ അനുഷ്ഠിക്കേണ്ടതായ യാഗചര്യാ വിവരണങ്ങളാണ് ശ്രൗതസൂത്രത്തിൽ കോംപ്ലിക്കേറ്റഡ് ആണ് വാക്ക് എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ മനസ്സിലാകുന്നുണ്ട് രണ്ട് പ്രാവശ്യമെങ്കിലും കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും എന്നുള്ളതാണ് അപ്പോൾ ശ്രൗതസൂത്രം എന്ന് പറയുന്നത് യാഗകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഓരോ പുരോഹിതനും യജമാനനും യജമാന പത്നിയും അനുശാസിക്കേണ്ടതായ കർമ്മങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗമാണ് കൽപ്പശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗമാണ് ശ്രൗതസൂത്രം എന്ന് പറയുന്നത് ഇൻ ഷോർട്ട് ശ്രൗതസൂത്രം യാഗങ്ങളുടെ വിവരണ ആചാരങ്ങളെക്കുറിച്ച് നൽകുന്നു രണ്ട് ധർമ്മശാസ്ത്രം എന്ന ഗ്രന്ഥങ്ങൾ കൽപ്പശാസ്ത്രത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് നമുക്കതിനെ കണക്കാക്കാൻ സാധിക്കും അതിൻ്റെ പേര് ധർമ്മശാസ്ത്രം ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളോട് ക്ലാസ് എടുത്തപ്പോൾ പറയേണ്ടായി ആചാര പ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്യുത ആചാരങ്ങളുടെ സമൂഹമാണ് ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ധർമ്മശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ ഓരോ വ്യക്തിയും അനുഷ്ഠിക്കേണ്ടതായ യാഗങ്ങളെ ഓരോ വ്യക്തിയും അനുഷ്ഠിക്കേണ്ടതായ ആചാരങ്ങളെക്കുറിച്ച് യാഗങ്ങളല്ല ആചാരങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട് ഇരുപത്തി ഒൻപതോളം ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് ഉള്ളത് ഈ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾക്ക് മറ്റൊരു പേര് കൂടിയുണ്ട് അതിനെ സ്മൃതികൾ എന്ന് പറയും അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് ആധാരങ്ങളായ എല്ലാ ആചാരങ്ങളും വിവരിക്കുന്നതായ ഗ്രന്ഥങ്ങളെയാണ് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഏതു വ്യക്തിയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും അതുപോലെ തന്നെ പൗരൻ്റെയും രാജാവിൻ്റെയും ആചാര്യൻ്റെയും ഗുമസ്തൻ്റെയും വക്കീലിൻ്റെയും എല്ലാവരുടെയും ആചാരങ്ങൾ ധർമ്മങ്ങൾ വളരെ വ്യക്തമായി വിവരിച്ചിരിക്കുന്നത് ആറാമത്തെ വേദാംഗമായ കൽപ്പശാസ്ത്രത്തിലെ രണ്ടാമത്തെ ഭാഗമായ ധർമ്മശാസ്ത്രത്തിലാണ് ഇനി ധർമ്മശാസ്ത്രം കഴിഞ്ഞ് കൽപ്പശാസ്ത്രത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഏതാണ് മൂന്നാമത്തെ ഭാഗത്തിന് പറയുന്ന പേരാണ് ഗൃഹ്യസൂത്രങ്ങൾ ഗൃഹ്യസൂത്രം എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ഒറ്റ വാക്കിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായ എല്ലാ ആചാരങ്ങളും വിവരിച്ചിരിക്കുന്നത് ഗൃഹ്യസൂത്രത്തിലാണ് ഗൃഹസ്ഥൻ ആചരിക്കേണ്ട ആചാരങ്ങളാണ് ഭർത്താവ് ഭാര്യ അമ്മ അച്ഛൻ പുത്രൻ പുത്രി തുടങ്ങിയ എല്ലാ ഗൃഹ അംഗങ്ങൾ വീട്ടിലെ കുടുംബാംഗങ്ങൾ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ വിവരിച്ചിരിക്കുന്നത് ഗൃഹ്യസൂത്രത്തിലാണ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഗൃഹ്യസൂത്രമല്ല നമുക്കുള്ളത് ഒരു ധർമ്മശാസ്ത്രമല്ല നമുക്കുള്ളത് ഒരു ശ്രൗതസൂത്രമല്ല നമുക്കുള്ളത് ഏതാണ്ട് ഇരുപത്തി ഒൻപതോളം സമൂഹ ഗ്രന്ഥങ്ങളുണ്ട് എന്തിനാ ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതിയത് ദേശവും കാലവും അനുസരിച്ച് ആചാരങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും പുതിയ പുതിയ ആചാരങ്ങൾ ചേർക്കണം പഴയത് പലതും കളയണം അങ്ങനെ സ്മൃതികൾ എന്താ ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം അതിന് മാറ്റമില്ല ശ്രുതികൾക്ക് വേദത്തിന് മാറ്റമില്ല സ്മൃതികൾ എന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ വെക്കേണ്ടത് സ്മൃതികൾ ഓർമ്മയിൽ വെക്കേണ്ടത് ആ ഓർമ്മയിൽ വെക്കേണ്ടത് ഓർമ്മ ക്ഷയിക്കുമ്പോൾ പുതിയവ പുതിയവ ചേർത്ത് നമുക്ക് നവീകരിച്ച് ആചാരങ്ങൾ ഉണ്ടാക്കേണ്ടി വരും അതുകൊണ്ട് additions deletions modifications and corrections are possible in these ആചാരാസ് അതുകൊണ്ട് സ്മൃതികൾ എന്നും അമെൻഡ്മെൻറ്റിന് വിധേയമാക്കണം നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപതില് ഭാരതീയ നിയമസംഹിത പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതില് ഭാരതീയ നിയമസംഹിത പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് നൂറ് ഓളം അമെൻഡ്മെൻറ്റുകൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്തുകയുണ്ടായി എന്താ നൂറോളം അമെൻഡ്മെൻറ്റുകൾ വരുത്താൻ കാരണം കാലം മാറുമ്പോൾ പലതിനും മാറ്റം വരുത്തണം എന്നുള്ളത് കൊണ്ടാണ് ഈ അമെൻഡ്മെൻറ്റ് നമ്മൾ വരുത്തിയത് സ്മൃതികളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് പല സ്മൃതികളിലും സ്ത്രീകളുടെ റോളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരെ കുറിച്ചെല്ലാം പല രീതിയിലും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം അമെൻഡ് ചെയ്ത് അമെൻഡ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പുതിയ പുതിയ പുതിയ സ്മൃതികൾ അതാത് കാലഘട്ടം കഴിയുമ്പോൾ ഋഷിവര്യന്മാർ എഴുതി ചേർത്തിട്ടുണ്ട് നമ്മളുടെ ജീവിതത്തിൽ അനുശാസിക്കാനുള്ള ഗൃഹസ്ഥൻ്റെ എല്ലാ ആചാരങ്ങളും വിവരിക്കുന്ന ഗ്രന്ഥമാണ് കൽപ്പശാസ്ത്രത്തിലെ മൂന്നാമത്തെ ഭാഗമായ ഗൃഹ്യസൂത്രത്തിൽ നൽകിയിരിക്കുന്നത് നാലാമത്തെ ഭാഗത്തിൽ പിതൃമേധ സൂത്രം എന്ന ഒരു ഭാഗമുണ്ട് പിതൃമേധ സൂത്രം ഇവിടെ എന്താ വിവരിക്കുന്നത് മരണത്തിന് തൊട്ടു മുമ്പ് മരിക്കുന്ന സമയത്ത് മരണത്തിന് ശേഷം പിന്നെ മരിച്ച് പതിനാറ് ദിവസം അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം വരെ അത് കഴിഞ്ഞ് ഒരു വർഷത്തിൽ പതിനാറ് ദിവസങ്ങൾ വ്യത്യസ്ത പതിനാറ് ദിവസങ്ങൾ മാസിക ശ്രാദ്ധം പിന്നെ വർഷത്തിലൊരിക്കൽ അനുശാസിക്കേണ്ട കർമ്മങ്ങൾ ഇങ്ങനെ മരണാനന്തര ചടങ്ങുകൾ ആചാരങ്ങൾ പൂർണ്ണമായിട്ടും വിവരിക്കുന്ന കൽപ്പശാസ്ത്രത്തിലെ നാലാമത്തെ ഭാഗമാണ് പിതൃമേധ സൂത്രം എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഭാരതീയ ആചാരങ്ങൾ വെറുതെ ചിലർ പറയുന്ന മാതിരി അങ്ങനെ അനുശാസിച്ചുകൊണ്ട് പോവുകയല്ല നമ്മൾ ചെയ്തിരുന്നത് ഓരോ കാര്യങ്ങൾ നോക്കുമ്പോഴും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ദേശത്തിനും കാലത്തിനും അനുസരിച്ച് അമെൻഡ്മെൻ്റ് ചെയ്ത് നമ്മളുടെ ജീവിതത്തിൽ അനുയോജ്യമാണെങ്കിൽ അനുശാസിക്കാനായിട്ട് നമുക്ക് എഴുതി തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥഭാഗങ്ങളാണ് ആറാമത്തെ വേദാംഗമായ കൽപ്പശാസ്ത്രത്തിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്നത് മറ്റൊരർത്ഥത്തിൽ ശ്രൗതസൂത്രം യാഗ ആചാരങ്ങൾ വിവരിക്കുന്നു ധർമ്മശാസ്ത്രം ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായി വ്യക്തി കുടുംബം സമൂഹം രാഷ്ട്രത്തിലെ ഭരണാധികാരികൾ ജീവിക്കുന്നവർ പൗരന്മാർ ഉദ്യോഗസ്ഥന്മാർ ഇവരെ അനുശാസിക്കേണ്ടതായ ആചാരങ്ങൾ റൂൾസ് ആൻഡ് ലോസ് അത് വിവരിക്കുന്ന ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഒരു ഗൃഹസ്ഥൻ വളരെ ചിട്ടയായ ജീവിതം നയിക്കുന്ന വേളയിൽ ഭാര്യ ഭർത്താവ് മക്കൾ അതുപോലെ അച്ഛൻ അമ്മ എല്ലാവരും അനുശാസിക്കേണ്ടതായ നല്ല ആചാരങ്ങളുടെ സമൂഹമാണ് ഗൃഹ്യസൂത്രത്തിൽ നൽകിയിരിക്കുന്നത് ഏതു വ്യക്തിയും അത് പട്ടാളക്കാരനാണെങ്കിലും രാജാവാണെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിലും ഭിക്ഷക്കാരനാണെങ്കിലും ദേശത്തിലോ പരദേശത്തിലോ സാധാരണ രീതിയിലോ അപകടം കൊണ്ടോ ആയുസ് തീർന്നിട്ടോ ആയുസ് തീരാതെയോ മരിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ടതായ എല്ലാ ആചാരങ്ങളും വിവരിക്കുന്ന ഗ്രന്ഥ ഭാഗമാണ് പിതൃമേധ സൂത്രം എന്ന് പറയുന്നത് വളരെ ഗഹനമായൊരു വിഷയമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നും ഇനിയിപ്പോൾ ചിലർക്കിത് മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്ന് വിചാരിക്കുക സാരയില്ല പിന്നെ എന്തിനാ ഇത് പറഞ്ഞത് രണ്ട് കാര്യത്തിന് വേണ്ടി ഭാരതീയ ആചാരങ്ങൾ വെറുതെ അങ്ങനെ പലരും ഉണ്ടാക്കി വെറുതെ വാരി വിതറിയിരിക്കുകയല്ല ചെയ്തിരിക്കുന്നത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആലോചിച്ച് ബുദ്ധി ഉപയോഗിച്ച് ബാഹ്യമായ ആന്തരികമായ ലഭ്യമായ യുക്തി അനുസരിച്ച് അത് വിവരിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് കൽപ്പശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് പിന്നെ അപ്പോൾ ബ്രാഹ്മണങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ആചാരം ആരണ്യകങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ആചാരം ഉപനിഷത്തുക്കളിൽ വിവരിച്ചിരിക്കുന്ന ആചാരം ശിക്ഷാ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ആചാരം കൽപ്പശാസ്ത്രത്തിലെ നാല് ഭാഗങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ആചാരം കൂടാതെ പുരാണങ്ങളിൽ ആചാരങ്ങൾ വിവരിച്ചിട്ടുണ്ട് അതെങ്ങനെയാണത് അയോധ്യയിൽ പോയാൽ നാം എന്തു ചെയ്യണം ഹരിദ്വാരിൽ പോയാൽ എന്ത് ചെയ്യണം രാമേശ്വരത്ത് പോയാൽ എന്ത് ചെയ്യണം അതുപോലെ തന്നെ ഉജ്ജയിനിയിൽ പോയാൽ ഹിമാലയത്തിൽ കൈലാസത്തിൽ പോയാൽ എന്ത് ചെയ്യണം ഇതുമാതിരിയുള്ള പുണ്യക്ഷേത്രങ്ങൾ പൗരാണികമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഇതുപോലെ പുരാണ കഥകളിലെ ആചാരങ്ങൾ ഇതെല്ലാം പതിനെട്ട് മഹാപുരാണങ്ങളിലൂടെയും പതിനെട്ട് ഉപപുരാണങ്ങളിലൂടെയും നമുക്ക് ലഭിക്കുന്നു ഒന്നുകൂടി ഒരു രാഷ്ട്രത്തിൻ്റെ ഭാരതത്തിൻ്റെ പുണ്യ പവിത്രമായ സ്ഥലങ്ങളുടെ സ്ഥലമഹാത്മ്യം ക്ഷേത്രമഹാത്മ്യം അതുപോലെ തന്നെ ഭാരതീയ ആചാരങ്ങൾക്ക് ആധാരമായ സ്ഥലങ്ങളുടെ മഹാത്മ്യം ഇതെല്ലാം വിവരിച്ചിരിക്കുന്നത് പുരാണങ്ങളിൽ ആണ് കൂടാതെ പുരാണങ്ങളിൽ വിവരിച്ചിരിക്കുന്ന മറ്റൊരു വലിയ ആചാരമാണ് ഏകാദശി വ്രതം നവമി വ്രതം ഷഷ്ടി വ്രതങ്ങൾ ഇതുപോലെയുള്ള നക്ഷത്രങ്ങളുടെയും തിഥികളുടെയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുടെ സ്രോതസ് അവയുടെ മഹാത്മ്യം അപ്പോൾ ഭാരതീയ ആചാരങ്ങൾ പുരാണങ്ങളിലും വിവരിച്ചിട്ടുണ്ട് അതുപോലെ ഇതിഹാസങ്ങളിലും വിവരിച്ചിട്ടുണ്ട് ആചാരങ്ങളുടെ സ്രോതസ് വളരെ ഗഹനമാണ് അത്ര തന്നെ പരന്നതാണ് ഇത് വായിച്ചു മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ അതിൽ നിന്ന് ആവശ്യമുള്ളതെടുത്ത് പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ഉത്തമമായ നമ്മുടെ ജീവിതം അപ്പം ആചാരങ്ങളുടെ സ്രോതസ്സുകളെക്കുറിച്ച് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിന് എഴുതാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വിനീത പ്രണാമം അടുത്ത ക്ലാസ് ആചാരങ്ങളെക്കുറിച്ചുള്ള ഗഹനമായ വിവരണങ്ങളാണ് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രണാമം